സങ്കീർത്തനം നൂറ്റി മുപ്പത്തി നാല് ആരോഹണ ഗീതം അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ വിശുദ്ധ മന്ദിരത്തിങ്കലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയുമുണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ